സംപൂജ്യരായ പ്രിയ ശ്രോതാക്കൾക്ക് എൻ്റെ വിനീത പ്രണാമം ആൾ ഇന്ത്യ റേഡിയോയിലൂടെ നിങ്ങൾ കുറേ കാലം കേട്ടുകൊണ്ടിരുന്ന തേൻതുള്ളികൾ എന്ന സന്ദേശം അതിൻ്റെ രണ്ടാം ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് ആധുനിക ലോകത്തിൽ സംഘർഷവും ഭയവും ദുഃഖവും ദേഷ്യവും പ്രതികാരവുമെല്ലാം നിറഞ്ഞുകൊണ്ട് ഇരിക്കുന്നൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഏത് ചെറിയ സന്ദേശങ്ങളും ഉപദേശങ്ങളും മനസ്സിന് ആശ്വാസം നൽകുന്നവയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നന്മ നിറഞ്ഞ പ്രവൃത്തിയിൽ ഏർപ്പെടാത്തവർ പോലും നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ എവിടെയെങ്കിലും ലഭിക്കുമോ എന്ന് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്തെല്ലാം തെറ്റുകളും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും അപജയങ്ങളും ആരെല്ലാം ചൂണ്ടിക്കാണിച്ചാലും മനുഷ്യന് ശരീരത്തിൻ്റെ സുഖം മാത്രം പോരാ അവന് മനസ്സിന് സന്തോഷമുണ്ടാകണം മനസ്സിന് സന്തോഷമുണ്ടാകണമെങ്കിൽ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കണം കാണാൻ സാധിക്കണം ചർച്ച ചെയ്യാൻ സാധിക്കണം ചിന്തിക്കാൻ സാധിക്കണം അതിന് ഏറ്റവും അധികം അനുയോജ്യമായ വിധത്തിലായിരുന്നു ആൾ ഇന്ത്യ റേഡിയോയിലൂടെ തേൻതുള്ളികൾ എന്ന സന്ദേശം ഞാൻ കൊടുത്തത് അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അമൃത ടി വിയിലൂടെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ആചാരങ്ങളുടെ മഹത്വം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭാരതീയ ഈശ്വര സങ്കല്പം ബുധനാഴ്ച ഭാരതീയ ഗ്രന്ഥങ്ങൾ വ്യാഴാഴ്ച ഭാരതത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക പൈതൃകം വെള്ളിയാഴ്ച തേൻ തുള്ളികളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം വ്യത്യസ്തമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ജീവിത സന്ദേശമായും ശനിയാഴ്ച ദിവസങ്ങളിൽ ഭാരതീയ ചിന്താധാരകൾ എങ്ങനെയാണ് ലോക ജനത സ്വീകരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും അതേപോലെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഭാരതത്തിൻ്റെ മാനേജ്മെൻറ്റ് സന്ദേശവും നിരന്തരം കഴിഞ്ഞ ആയിരത്തിലധികം ദിവസങ്ങളായി ഇന്നത്തേക്ക് അതായത് രണ്ടായിരത്തി എട്ട് ജൂൺ മാസം ആവുമ്പോൾ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് ദിവസങ്ങളായി അമൃത ടി വിയിലൂടെ ഭാരതീയ പൈതൃക സന്ദേശം ജീവിതത്തിന് ഉതകുന്ന വിധത്തിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് അനുയോജ്യമായ വിധത്തിൽ നൽകിക്കൊണ്ടുവരികയാണ് അപ്പോഴാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പ്രവർത്തകരും ആരാധകരും ഈ സ്ഥാപനത്തിൻ്റെ സന്ദേശം കേട്ട് കാര്യമായ ജീവിത വീക്ഷണ വ്യത്യാസമുണ്ടായവരും ജീവിതത്തിൽ നന്മകൾ ചേർക്കാൻ സാധിച്ചവരുമെല്ലാം പറഞ്ഞത് തേൻതുള്ളികളിൽ ഇനിയും ധാരാളം സന്ദേശങ്ങൾ നൽകാനുണ്ട് അതിൻ്റെ രണ്ടാം ഭാഗം അവതരിപ്പിക്കണം എന്ന് അതുകൊണ്ട് തന്നെയാണ് വളരെ ലളിതമായ രീതിയിൽ ജീവിത സന്ദേശങ്ങൾ തേൻതുള്ളികളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ആദ്യ ഭാഗത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു അത്ര തന്നെ ഉപദേശങ്ങൾ രണ്ടാം ഭാഗത്തിലും വേറെ വിഷയങ്ങളെക്കുറിച്ച് നൽകുന്നുണ്ടാവും ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് ഈ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുക നമ്മളുടെ കുടുംബാംഗങ്ങൾക്കും അത് പറഞ്ഞു കൊടുക്കുക നമ്മളുടെ മക്കൾക്ക് മൂന്നാമത്തെ വയസ്സു മുതൽക്ക് നമ്മുടെ നാടിൻ്റെ നന്മകൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ആധുനിക ലോകത്തിലെ നന്മകളും പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം നമ്മളുടെ നാട്ടിൽ നിലനിന്നിരുന്ന തിന്മകളും സൂചിപ്പിക്കുകയും ആധുനിക ജീവിതത്തിലെ തിന്മകളും സൂചിപ്പിക്കുകയും എന്നിട്ട് എല്ലാത്തിൽ നിന്ന് നന്മകൾ എടുക്കാനുള്ള സന്ദേശം കൊടുക്കുകയും വേണം അങ്ങനെ നന്മ നിറഞ്ഞ സന്ദേശങ്ങളിലൂടെ നമ്മുടെ മക്കളും നമ്മളും വളരുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്താകുന്നത് ധന്യമാകുന്നത് ഒരു ധന്യമായ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തേൻതുള്ളികളിലെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് കൂട്ടത്തിൽ ഒരു സന്ദേശവും കൂടി നൽകുന്നു Indian institute of scientific heritage ഭാരതീയ പൈതൃകത്തിൻ്റെ നന്മകളെല്ലാം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ മുമ്പിലുള്ളൂ ഈ നാട്ടിൽ എല്ലാം ഉണ്ടെന്ന് പറയുന്നത് തെറ്റാണ് ഈ നാട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതും തെറ്റാണ് ഈ നാട്ടിൽ ധാരാളം അറിവുകൾ ഉണ്ടായിരുന്നു അത് പലതും നമുക്ക് അറിഞ്ഞുകൂടാം അതാണ് ശരിയായ വസ്തുത ഈ ശരിയായ വസ്തുതയിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത നന്മകൾ ലോകത്തിൻ്റെ മുമ്പിൽ ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് സമർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ലക്ഷ്യം അതിൻ്റെ കർമ്മവും അതാണ് പന്ഥാവും അതാണ് മറ്റൊരു ലക്ഷ്യവുമില്ല ഉദ്ദേശവുമില്ല ഭാരതീയ പൈതൃകം ഭാരതത്തിലെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റേതുമാണ് ഭാരതീയ പൈതൃകം ഭാരതത്തിലെ യുക്തിവാദിയുടെയും നിരീശ്വരവാദിയുടെയും ഈശ്വര വിശ്വാസിയുടെയുമാണ് ഭാരതീയ പൈതൃകം ഭാരതത്തിലെ ഇടതുപക്ഷക്കാരൻ്റെയും വലതുപക്ഷക്കാരൻ്റെയും മധ്യപക്ഷക്കാരൻ്റെതുമാണ് അതവർ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും യാതൊരു വ്യത്യാസവും വരാൻ പോകുന്നില്ല എനിക്ക് ജന്മം നൽകി എന്നെ വളർത്തിയ വലുതാക്കിയ അമ്മ എൻ്റെ അമ്മയല്ല എന്ന് ഞാൻ ആയിരം പ്രാവശ്യം ആണയിട്ട് പറഞ്ഞാലും അത് സത്യത്തിനും വസ്തുതയ്ക്കും നിരക്കാത്തതാണ് എൻ്റെ അമ്മ എന്നും എൻ്റെ അമ്മ തന്നെ ആയിരിക്കും ആരംഗീകരിച്ചാലും അല്ലെങ്കിലും അതുപോലെയാണ് ഭാരതീയ പൈതൃകം എൻ്റെ പൈതൃകമാണ് നമ്മുടെ പൈതൃകമാണ് എല്ലാവരുടെയും പൈതൃകമാണ് അതിനകത്ത് ധാരാളം നന്മകളുണ്ട് കുറച്ച് തിന്മകളുമുണ്ട് അതുകൊണ്ട് സാധിക്കാവുന്നത്രയും സ്വീകരിച്ച് മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള മഹായജ്ഞത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തകരോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ഒരു പഠന ഗവേഷണ പ്രചരണ കേന്ദ്രം തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിക്ക് കേച്ചേരിക്ക് മുമ്പ് കൈപ്പറമ്പിനും കേച്ചേരിക്കുമിടയ്ക്ക് മഴുവഞ്ചേരി എന്ന സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഒരു ലൈബ്രറി ഉണ്ട് ആധുനിക ലൈബ്രറിയും പുരാതന ഗ്രന്ഥങ്ങളുടെ ലൈബ്രറിയും നല്ലൊരു മ്യൂസിയം ഉണ്ട് ഒരു ഓഡിറ്റോറിയം ഉണ്ട് മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രം ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും എല്ലാവർക്കും വരാവുന്ന ഭക്തിപൂർവം പ്രാർത്ഥിക്കാവുന്ന ഒരു കേന്ദ്രം ഒരു ക്ഷേത്രമുണ്ട് അതേപോലെ തന്നെ ഒരു സ്കൂള് അതിഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം കാണാനും കുറേ സമയം അവിടെ ചിലവഴിക്കാനും നിങ്ങൾ കുടുംബസഹിതം സുഹൃത്തുക്കളുമായിട്ട് അവിടെ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ നാടിൻ്റെ പൈതൃകം പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ വരുന്നത് നേരത്തെ അറിയിക്കുകയാണെങ്കിൽ ക്ലാസ് എടുക്കാനുള്ള സംവിധാനവും ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുന്നു ഭാരതീയ പൈതൃകത്തിൻ്റെ നന്മകൾ ലോകജനത സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ അവകാശികളായ നമ്മൾ അത് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് അറിയുകയും വേണം അതിനുള്ളൊരു യജ്ഞമാകട്ടെ ഈ തേൻതുള്ളികളിലൂടെ നിങ്ങൾ കേൾക്കുന്നതും പ്രചരിപ്പിക്കുന്നതും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ മഹായജ്ഞത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ലോകത്തിൽ നല്ലത് ചീത്ത എന്ന രണ്ട് തരത്തിലാണ് വസ്തുക്കളും വസ്തുതകളും എല്ലാമുള്ളത് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം നമുക്ക് ഈ രണ്ട് കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ് നല്ല കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത് കാണുന്നത് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് പറയാം അല്ല നിങ്ങൾ ചീത്ത കാര്യങ്ങളിലാണ് ഇടപെടുന്നത് എന്ന് പറയാം ഒന്ന് ചിന്തിച്ചു നോക്കുക ലോകത്തിൽ നല്ല കാര്യം എന്നുള്ളതുണ്ടോ അല്ലെങ്കിൽ ചീത്ത കാര്യം എന്നുള്ളതുണ്ടോ ഗുഡ് എന്നോ ബാഡ് എന്നോ അബ്സൊല്യൂട്ട് സെൻസിൽ പരിപൂർണമായ അർത്ഥത്തിൽ പറയാൻ നമുക്ക് സാധിക്കുമോ വളരെ വ്യക്തമായിട്ട് ഞാൻ മറുപടി പറയുകയാണ് ലോകത്തിൽ നന്മ നിറഞ്ഞത് നല്ലത് എന്ന് പറയുന്ന ഏത് കാര്യത്തിനകത്തും കുറേയെല്ലാം തിന്മകൾ ഉണ്ടാവാതിരിക്കില്ല ചീത്ത അഥവാ തിന്മ എന്ന് പറയുന്ന എല്ലാത്തിലും കുറേയെല്ലാം നന്മകളും ഉണ്ടാവും നന്മകൾ മാത്രമായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല തിന്മകൾ മാത്രമായിട്ടും ഈ ലോകത്തിൽ ഒന്നുമില്ല എല്ലാ നന്മകളിലും കുറച്ച് തിന്മയും എല്ലാ തിന്മകളിലും കുറച്ച് നന്മയും ഉണ്ടാകും യഥാർത്ഥത്തിൽ നന്മ എന്ന് പറയുന്നത് നന്മ കൂടി നിൽക്കുകയും തിന്മ കുറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ നല്ലതെന്ന് പറയുന്നത് തിന്മ കൂടി നിൽക്കുകയും നന്മ കുറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ തിന്മകൾ അഥവാ ചീത്ത എന്ന് പറയുന്നത് അതുകൊണ്ട് എന്നും എന്നും ചിന്തിക്കുക ലോകത്തിൽ ഒരിക്കലും നല്ലത് മാത്രമായ ഒന്നുമില്ല ചീത്ത മാത്രമായ ഒന്നുമില്ല മനുഷ്യരുൾപ്പെടെ ദ്രവ്യങ്ങൾ ഉൾപ്പെടെ അവസ്ഥ ഉൾപ്പെടെ പെരുമാറ്റം ഉൾപ്പെടെ ജ്ഞാനം വിജ്ഞാനം ഉൾപ്പെടെ ഏത് നിങ്ങളെടുത്താലും അതിൽ നല്ലതുമുണ്ടാവും ചീത്തയുണ്ടാവും ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ചിലതിൽ നല്ലതിൻ്റെ അളവ് കൂടുതലായിരിക്കും ചിലതിൽ ചീത്തയുടെ അളവ് ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക അത് വേർതിരിച്ചറിഞ്ഞ് ദേശത്തിനും കാലത്തിനും അനുയോജ്യമായ വിധത്തിൽ നന്മകൾ സ്വീകരിക്കുകയും തിന്മകൾ തിരസ്കരിക്കുകയും ചെയ്യുക നന്മകളിൽ തന്നെയുള്ള തിന്മകളും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തിന്മകൾ ഉണ്ടാവുമ്പോൾ അതിനകത്തുള്ള നന്മകളെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക അതിനകത്തുമുള്ള തിന്മകളെ കുറയ്ക്കാൻ ശ്രമിക്കാം അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതവും മനുഷ്യബന്ധവും നമ്മുടെ ഓരോ കർമ്മവും നന്മയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുക എൻ്റെ പ്രണാമം റഷ്യയിൽ അംബക്കേഷ്യൻ പ്രോവിൻസ് എന്നൊരു പ്രോവിൻസ് ഉണ്ട് അത് അടുത്ത കാലത്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എല്ലാം അറിഞ്ഞത് അവിടെയുള്ള ജനങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് അത്രേ പലരും നൂറ്റി ഇരുപത് വർഷം വരെ അതായത് പൂർണ്ണ പുരുഷായുസ് വരെ ജീവിക്കുന്നവരാണ് അവിടുത്തെ ആവറേജ് അഥവാ ശരാശരി ആയുസ് എന്ന് പറയുന്നത് തന്നെ നൂറ് വർഷത്തിന് മുകളിലാണ് എന്താണ് കാര്യമെന്ന് പലരും അന്വേഷിച്ച് അവിടെ ചെന്നു വളരെ വ്യക്തമായ പഠനങ്ങൾ നടത്തി മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്രയും തണുപ്പുള്ള പ്രദേശമാണെങ്കിൽ പോലും റഷ്യയുടെ ഭാഗമായ അംബക്കേഷ്യൻ പ്രോവിൻസിൽ അസാധാരണമായ ഒരു പ്രത്യേകത അവർക്ക് കാണാൻ സാധിച്ചു അവിടെയുള്ളവരെല്ലാവരും സസ്യാഹാരികളാണ് അവർ പാല് നെയ്യ് വെണ്ണ തൈര് ഉൾപ്പെടെ ഉള്ള നോൺ വെജിറ്റേറിയൻ ഒന്നും കഴിക്കാറില്ല ധാരാളം കട്ടൻ ചായ കുടിക്കാറുണ്ട് ഉള്ളി വെളുത്തുള്ളിയും സവാളയും ചെറിയ ഉള്ളിയും ധാരാളമായിട്ട് കഴിക്കാറുണ്ട് ഈ ഒരു പ്രത്യേകത മാത്രമാണ് അവരെ മറ്റ് രാജ്യത്തിലുള്ള ജനങ്ങളിൽ നിന്ന് കാര്യമായ വ്യത്യാസമുള്ളവരാക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അപ്പോൾ ഈ വ്യത്യാസം കൊണ്ടൊരു പക്ഷേ മനുഷ്യായുസ് വളരെയധികം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതിന് തെളിവാണ് അംബക്കേഷ്യൻ പ്രോവിൻസ് അംബക്കേഷ്യൻ പ്രോവിൻസിലെ കാലാവസ്ഥയും അതേപോലെയുള്ള ഭൂപ്രകൃതിയുമുള്ള ഭൂമിയിലെ മറ്റ് സ്ഥലങ്ങളിൽ ഭക്ഷണത്തിൻ്റെ ഈ വ്യത്യാസം കൊണ്ട് മാത്രമായിരിക്കാം എന്ന് തോന്നുന്നു ഇത്രയും ഒന്നും ജനങ്ങൾ ജീവിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് അംബക്കേഷ്യൻ പ്രോവിൻസിലെ പ്രത്യേകതയായ വെജിറ്റേറിയൻ ഫുഡ് സസ്യ ആഹാരം ഒരു പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തിലും ജീവിത ദൈർഘ്യത്തിലും അസാധാരണമായ മാറ്റം വരികയാണെങ്കിൽ അതൊരു അനുഗ്രഹമായിരിക്കില്ലേ അടുത്ത കാലത്ത് കേരളത്തിലെ ധാരാളം മെഡിക്കൽ റിസർച്ച് ചൂണ്ടിക്കാണിക്കുന്നത് കേരളീയരുടെ മാംസാഹാരം അനിതര അസാധാരണമാം വിധം കൂടുന്നു ഫാസ്റ്റ് ഫുഡിൻ്റെ സംസ്കാരം കേരളത്തിൽ വരുന്നു ഇറച്ചി വേവിച്ചും കരിച്ചും അതുപോലെ അതിനകത്ത് കളർ ചേർത്തും കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ കേരളീയരുടെ ഹാർട്ട് അറ്റാക്ക് റേറ്റ് ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ റേറ്റ് സ്കിൻ ഡിസീസസിൻ്റെ റേറ്റ് സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്ന അനവധി ഘടകങ്ങളിൽ ചില ഘടകങ്ങൾ ഈ ആഹാരവും കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു പ്രൊഫസർ വിൻബർഗ് എന്ന ശാസ്ത്രജ്ഞൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും വെജിറ്റേറിയൻ ഭക്ഷണത്തെക്കുറിച്ചും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനവും ചൂണ്ടിക്കാണിക്കുന്നു അത്യുജ്വലമായ മനുഷ്യജന്മത്തിന് അതി അനിതര സാധാരണമായ ദൈർഘ്യം നൽകണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ ആഹാരത്തിൽ മാറ്റം ഉണ്ടാക്കുക യതു അന്ന തതോ മനഹ ഏതു തരത്തിലുള്ള ആഹാരമാണോ കഴിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള മനസ്സാണ് നമുക്കുണ്ടാവുക ഏതു തരത്തിലുള്ള മനസ്സാണോ ഉണ്ടാവുക അതനുസരിച്ചുള്ള പ്രവൃത്തിയാണ് ഉണ്ടാവുക ഏതു തരത്തിലുള്ള പ്രവൃത്തിയാണോ ഉണ്ടാവുക അതനുസരിച്ചിട്ട് ആ ശരീരം നമുക്ക് അതിനനുസരിച്ച് ഹാർമോണിയസ് ആവുക ആ പ്ര ശരീരമാണ് നമുക്ക് നമ്മുടെ ആധാരം അതുകൊണ്ട് റഷ്യയിലെ അംബക്കേഷ്യൻ പ്രോവിൻസിലുള്ള ജനങ്ങളുടെ സസ്യാഹാരത്തിലേക്ക് നമുക്ക് ഒന്ന് ഭംഗിയായിട്ട് ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അവരെ നമുക്ക് അനുമോദിക്കുകയും അവരുടെ ജീവിത രീതി നമുക്ക് പകർത്താൻ സാധിക്കുമോ എന്ന് പരീക്ഷിക്കുകയും ചെയ്യാം സത്യം ഒന്നല്ലേ ഉള്ളൂ എന്ന് പലരും ചോദിക്കാറുണ്ട് പരമമായ സത്യം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ എന്ന് പറയാം പക്ഷേ വേറെ സത്യങ്ങൾ ധാരാളമുണ്ട് വ്യാവഹാരിക സത്യം എന്ന് പറയുന്നത് പാരമാർത്ഥിക സത്യം ഒന്നേ ഉള്ളൂ വ്യാവഹാരിക സത്യങ്ങൾ ഉണ്ട് നമ്മൾ പറയാറുണ്ട് ചില വ്യക്തികൾ പൊക്കം കൂടിയ വ്യക്തികളാണെന്ന് പൊക്കം കൂടിയ വ്യക്തി എന്നൊരു വ്യക്തി ഇല്ല ആരെയെങ്കിലും അപേക്ഷിച്ച് പൊക്കം കൂടിയ വ്യക്തിയേ ഉള്ളൂ തടിയുള്ള വ്യക്തി എന്നുള്ളതില്ല തടി കുറഞ്ഞവരെ അപേക്ഷിച്ച് തടി കൂടിയവരെന്നേ ഉള്ളൂ അതേപോലെ നല്ല മനുഷ്യൻ എന്നൊരു മനുഷ്യനില്ല ചീത്ത മനുഷ്യരുടെ ഇടയിൽ നന്മ കൂടുതലുള്ള മനുഷ്യരെയാണ് നമ്മൾ നല്ല മനുഷ്യരെന്ന് പറയുക അപ്പം നല്ല മനുഷ്യൻ എന്ന് നമ്മൾ പറയുമ്പോൾ വേറെ ഏതിനോടെങ്കിലും ഒന്ന് ഉപമിച്ചാണ് നമ്മൾ പറയുക അതുകൊണ്ട് പാരമാർത്ഥിക സത്യം ഒന്നാണെങ്കിലും വ്യാവഹാരിക സത്യം പലതാണ് അതേ സമയത്ത് ചില കാര്യങ്ങൾ പാരമാർത്ഥിക സത്യമാണ് ഭൂമിയിലിരിക്കുമ്പോൾ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു അത് ഒന്നിനെയും അപേക്ഷിച്ചല്ല ഒരു പരിധിവരെ പറയുന്നത് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു യഥാകാലം മഴ പെയ്യുന്നു ഭൂമി കറങ്ങുന്നു ഭൂമിയുടെ ചെരിവ് ഇരുപത്തിമൂന്നര ഡിഗ്രിയാണ് ഇതെല്ലാം പാരമാർത്ഥിക സത്യമാണ് ഒന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല ചില പാരമാർത്ഥിക സത്യം പോലും റിലേറ്റീവ് അബ്സൊല്യൂട്ട് ട്രൂത്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു അറ്റത്ത് നിന്ന് നോക്കിയാൽ ഭൂമിയിൽ ശരിക്കും ഭൂമിയുടെ കറക്കം കാരണമാണ് സൂര്യൻ ഉദിക്കുന്നു എന്നും അസ്തമിക്കുന്നു എന്നും തോന്നുന്നത് യഥാർത്ഥത്തിൽ സൂര്യ ഉദയം എന്നൊന്നില്ല അസ്തമയം എന്നൊന്നുമില്ല നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് മാത്രമാണത് മാത്രമല്ല കിഴക്ക് എന്നൊരു ഭാഗം ഇല്ല സൂര്യൻ അവിടെ ഉദിക്കുന്നത് കൊണ്ട് നമ്മൾ ഭൂമിയുടെ ഒരു ദിശയ്ക്ക് കിഴക്ക് എന്ന് പേര് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ വടക്ക് എന്ന കൺസെപ്റ്റും അതുകൊണ്ട് മാത്രം ആർട്ടിക് ഓഷ്യനിൽ ഇരിക്കുന്ന വ്യക്തിക്ക് സൂര്യനെ കിഴക്കുവശത്തല്ല കാണാം തെക്കുവശത്താ കാണാം അന്റാർട്ടിക്കയിൽ നിൽക്കുന്ന വ്യക്തിക്ക് സൂര്യനെ വടക്കുവശത്താ കാണാം കിഴക്ക് വശത്തല്ല അപ്പോൾ ഏത് കിഴക്ക് ഏത് പടിഞ്ഞാറ് ഏത് തെക്ക് എന്ത് സൂര്യോദയം എന്ത് സൂര്യാസ്തമയം എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയുക അതെല്ലാം പാരമാർത്ഥിക സത്യത്തിൻ്റെ വ്യാവഹാരിക സത്യഭാഗമാണ് വ്യാവഹാരിക സത്യം എന്ന് പറയുമ്പോൾ ശർക്കരയ്ക്ക് മധുരമുണ്ട് അതിനേക്കാൾ മധുരം കുറഞ്ഞ ഒന്നിനെ അപേക്ഷിച്ചാണ് ശർക്കരയ്ക്ക് മധുരമുള്ളത് ഉപ്പിന് നല്ല ഉപ്പുണ്ട് അത് അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതിനേക്കാൾ ഉപ്പുള്ളതിനെ അപേക്ഷിച്ച് ആ ഉപ്പിന് ഉപ്പുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ചിലത് പാരമാർത്ഥിക സത്യമാണ് സൃഷ്ടിക്കപ്പെട്ട ഏതിൻ്റെയും പുറകിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് അത് പാരമാർത്ഥിക സത്യമാണ് കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു പാരമാർത്ഥിക സത്യമാണ് ജനിക്കുന്നതെല്ലാം മരിക്കുന്നുണ്ടാവും അത് പാരമാർത്ഥിക സത്യമാണ് അവസാനത്തെ വാക്ക് എന്താണ് അവസാനത്തെ വാക്കുകളൊന്നും പറയാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെ അവസാനത്തെ വാക്കുകൾ ഇതെല്ലാം പാരമാർത്ഥിക സത്യമാണ് അതുകൊണ്ട് സത്യം ഒന്നല്ല സത്യം പലതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അളക്കാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഈ ലോകത്തിലുണ്ടോ ഉണ്ട മക്കളെ എന്നാണ് പറയേണ്ടി വരിക എന്താ കാരണം മനുഷ്യ മനസ്സിനകത്ത് തോന്നുന്നത് ഒന്നും അളക്കാൻ പറ്റില്ല ശരീരത്തിൽ തോന്നുന്നത് പലതും അളക്കാൻ സാധിക്കും ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ എത്രയാ തെർമോമീറ്റർ ഉപയോഗിച്ച് അളക്കാം ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഇലക്ട്രോ എൻസഫലോഗ്രാം ഉപയോഗിച്ച് അളക്കാം ഹാർട്ടിൻ്റെ പ്രവർത്തനം ഇ സി ജി ഉപയോഗിച്ച് അളക്കാം രക്തത്തിൽ എത്രയുണ്ട് ഹീമോഗ്ലോബിൻ ഉപയോഗ കണ്ടുപിടിക്കുന്ന മീറ്ററും സംവിധാനം ഇപ്പം എത്ര കൊളസ്ട്രോൾ ഉണ്ട് അളക്കാൻ സാധിക്കും ശരീരത്തിൽ എത്ര അഡ്രിനാലിനുണ്ട് അളക്കാൻ സാധിക്കും പക്ഷേ മനസ്സിനകത്ത് എത്ര ദുഃഖമുണ്ട് മനസ്സിനകത്ത് എത്ര ഭയമുണ്ട് എത്ര ദേഷ്യമുണ്ട് എത്ര വാശിയുണ്ട് എത്ര പകയുണ്ട് എത്ര സന്തോഷമുണ്ട് എത്ര ക കടപ്പാടുണ്ട് ദയയുണ്ട് കരുണയുണ്ട് ഇതൊന്നും അളക്കാൻ സാധ്യമല്ല യഥാർത്ഥത്തിൽ ഇന്നത്തെ മനുഷ്യൻ ജീവിക്കുന്നത് ഈ വികാരത്തിൻ്റെ പുറത്താ പണ്ടത്തെ മനുഷ്യനും കുറേയെല്ലാം തന്നെയായിരുന്നു നമ്മൾ ശരീരം കൊണ്ട് മാത്രമല്ല ജീവിക്കാം മനസ്സുകൊണ്ടും കൂടിയാ ജീവിക്കുക നിങ്ങൾക്കൊരു പക്ഷേ അറിയാൻ സാധിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആകെ ഒരു സുഖമില്ല എവിടെയാണ് സുഖമില്ലാത്തത് മനസ്സിൽ ആകെ ഒരു ഭയം എവിടെയാ ഭയം മനസ്സിൽ ആകെ ഒരു രസവും തോന്നണില്ല അതെവിടെയാ മനസ്സിൽ എനിക്ക് അയാളെ കാണുമ്പോൾ ദേഷ്യ എവിടെയാണ് ഈ ദേഷ്യം വരണത് മനസ്സിലാണ് ആകെപ്പാടുകൂടി എന്താ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ എവിടെയാണ് ഈ കൺഫ്യൂഷൻ മനസ്സിലാണ് ഇനി എന്തൊക്കെ സംഭവിക്കുന്നോ ഈശ്വര ഒന്നും എനിക്ക് അറിഞ്ഞൂടാ എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല എന്ന് തോന്നുന്നു ഇപ്പം തോന്നലാണ് നമ്മുടെ മനസ്സിലുള്ളത് ആരോ വരുന്നു അനിയനാണെന്ന് തോന്നുന്നു അതും തോന്നലാം മഴക്കാറുണ്ട് മഴ പെയ്യുമെന്ന് തോന്നുന്നു അതും തോന്നലാണ് എൻ്റെ മകൻ ഇന്ന് കുറേ നേരമായി കിടക്കുന്നുണ്ടോ സുഖമില്ല എന്ന് തോന്നണു അപ്പോൾ അതും തോന്നല ഈ തോന്നൽ എവിടെയാ വരിക എല്ലാം മനസ്സിലാ ഇനി ഒരു ചോദ്യം മനസ്സെവിടെയാ അറിഞ്ഞൂടാ അല്ലേ അപ്പോൾ മനസ്സെവിടെയാണെന്ന് അറിഞ്ഞൂടാ മനസ്സെവിടെയാണെന്നറിയാത്ത മനുഷ്യൻ വളരെയധികം കറങ്ങുക പക്ഷേ ഒരു വസ്തുത മനസ്സിനകത്ത് കൃത്യമായിട്ടുണ്ടാവണം ഒരിക്കൽ നമ്മൾ ജനിച്ചു കുറേ കാലം കഴിഞ്ഞ് നമ്മൾ ഇഹലോകവാസം വെടിയും ഇത് മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടാവണം ആ ജനന മരണത്തെക്കുറിച്ച് ചെറിയൊരു ഓർമ്മയുണ്ടെങ്കിൽ വാശിയും പകയും വിദ്വേഷവും അഹങ്കാരവും അസൂയയും കുശുമ്പും കുനിഷ്ടും ഇതെല്ലാം കുറേ കുറയ്ക്കാൻ സാധിക്കും അപ്പം അളക്കാൻ പറ്റാത്ത വികാരത്തെ കൊണ്ട് ഒരു പ്രയോജനമുണ്ട് അളക്കാൻ പറ്റാത്ത വിധത്തിൽ വികാരത്തിന് അടിമപ്പെടാതിരിക്കാൻ അതിനെക്കുറിച്ച് അറിവുണ്ടാവുക അങ്ങനെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ ധാരാളം കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സയൻസ് വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പുരോഗമനവാദികൾ പറയുന്നുണ്ട് ശാസ്ത്രജ്ഞന്മാരും പറയുന്നു സയൻസ് അസാധാരണമായി വളർന്നിരിക്കണു എന്തൊരു വളർച്ചയാണ് സയൻസിന് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക സയൻസ് വളർന്ന് വളർന്ന് വളർന്ന് എവിടെ എത്തിയിരിക്കുന്നു ശരിക്ക് കൃത്യമായിട്ട് ഒന്നിനെക്കുറിച്ചും ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സയൻസ് എത്തിച്ചേർന്നിരിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ഉത്തരം പറയുന്നുണ്ടെങ്കിലും വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഭൂമി നിൽക്കുന്നത് ഒരു സൗരയൂഥത്തിലാണ് സോളാർ സിസ്റ്റത്തിലാണ് ഈ സോളാർ സിസ്റ്റം എവിടെയാണ് നിൽക്കുന്നത് മിൽക്കി വേ ഗാലക്സിയിൽ മിൽക്കി വേ ഗാലക്സിയിൽ എന്തൊക്കെയാണ് ഉള്ളത് ആൻ ബില്യൺസ് ആയിട്ടുള്ള സോളാർ സിസ്റ്റം ഉണ്ട് അങ്ങനെ എത്ര ഗാലക്സി ഉണ്ട് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഗാലക്സികളുണ്ട് ഈ ഭൂമിയെക്കുറിച്ച് പോലും കൃത്യമായി അറിവില്ലാത്ത നമുക്ക് ആറ്റത്തിൻ്റെ ഘടനയെ പോലും കൃത്യമായിട്ട് അറി അറിയാൻ സാധിക്കുന്നേ ഉള്ളൂ എന്ന അവസ്ഥയിലിരിക്കുന്ന നമുക്ക് ഏതിനെയെങ്കിലും കുറിച്ച് പരമമായ ഒരു ഡിക്ലറേഷൻ എന്ന രീതിയിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ നോക്കാം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു സാധിക്കില്ല ഏറ്റവും ചെറിയൊരു ഉദാഹരണം ഒരാൾ കൃത്യം എന്ന് മരിക്കുന്നു പറയാൻ പറ്റുമോ ഇല്ല എപ്പോഴാണ് മഴ പെയ്യുക എന്ന് പറയാൻ സാധിക്കുമോ ഇല്ല പലപ്പോഴും ദുഃഖം എന്താണെന്ന് പറയാൻ പറ്റുമോ ഇല്ല വേദന അളക്കാൻ പറ്റുമോ ഇല്ല ഏതെങ്കിലും മരുന്ന് കൊടുത്താൽ രോഗി തീർച്ചയായിട്ടും അസുഖം ഭേദമായിട്ട് നോർമലാവും എന്ന് ഒരു ഡോക്ടർക്ക് എഴുതി തരാൻ പറ്റുമോ ഇല്ല ഈ രോഗി മരിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഇല്ല ഒന്നിനെക്കുറിച്ചും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല പലപ്പോഴും കാലാവസ്ഥയെക്കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് മഴ പെയ്യുകയോ പെയ്യാതിരിക്കുകയോ ചെയ്യാമെന്നാ പറയുക മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാ പറയുക അതും എവിടെയാണെന്ന് പറയില്ല എല്ലായിടത്തും മഴ പെയ്യാൻ പെയ്തൊന്നു വരില്ല മെയ് മാസം ഇരുപത്തെട്ടാം തീയതി മഴ പെയ്തു മഴ പെയ്യും എന്ന് പ്രഡിക്റ്റ് ചെയ്യാം പക്ഷേ മെയ് ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും മുപ്പതും ഒന്നും തിരുവനന്തപുരത്ത് മഴയേ പെയ്തിട്ടില്ലല്ലോ അതിനെന്താ ഉത്തരം പറയാം അല്ല കാലാവസ്ഥ ഞങ്ങളെ കമ്പ്യൂട്ടറിലിട്ട് കണക്കാക്കിയതനുസരിച്ച് മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ ഇതാണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിച്ചത് അത്രേ പറയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഇന്നും ഓർമ്മിക്കുക ലോകത്തിലെ ഒന്നിനെക്കുറിച്ചും അവസാന വാക്ക് പറയാൻ ഒരു ശാസ്ത്രവും വളർന്നിട്ടില്ല ഒരു ശാസ്ത്രവും വളരുകയില്ല ഒരു പതിനായിരം വർഷം കഴിഞ്ഞാലും ശാസ്ത്രം നമ്മുടെ വീക്ഷണത്തെ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുകയല്ലാതെ അവസാനത്തെ വാക്ക് പറയാൻ ഒരിക്കലും ശാസ്ത്രത്തിന് സാധിക്കില്ലെന്ന് കൂടി ശാസ്ത്രമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ് അറിയിക്കുകയാണ് ഭാരതീയ കണ്ടുപിടുത്തങ്ങൾ ധാരാളമുണ്ട് പുരാതന ഭാരതത്തിലുള്ളത് ഒന്നും ആരും അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞ് കരയുന്നവരുണ്ട് എല്ലാവരോടും എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് ഭാരതീയരാണ് മൃജ്ജലശിഖി വായുമയോ ഭൂഗോള സർവതോവൃത്ത ഭൂമി കറങ്ങുന്നു എന്ന് കണ്ടുപിടിച്ചത് ഭാരതീയരാ പ്രാണേനൈതി കലാം ഭൂഹു ഭ്രമയതി അതേപോലെ തന്നെ ഭൂമിയുടെ ചെരിവ് കണ്ടുപിടിച്ചത് ഭാരതീയരാ ഭാ അപക്രമോ ഗ്രഹാംശ ആകർഷണ ശക്തി കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിക്കുന്നതിനേക്കാൾ നാനൂറ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കണ്ടുപിടിച്ചു ആകൃഷ്ടി ശക്തിശ്ച മഹീതയായത് ഖസ്തം ഗുരുസ്വാഭിമുഖം സ്വശക്തിയ ആകൃഷ്യത്തെ തത്പതീതി ഭാതി സമേ സമന്തത്വപതത്യയം ഖേ ഇതിൻ്റെ അർത്ഥം ഒന്നും ഞാൻ വിവരിക്കണില്ല കാരണം ഇതിൻ്റെയൊക്കെ അർത്ഥം വിവരിക്കലല്ല എൻ്റെ ലക്ഷ്യം ബ്ലഡ് സർക്കുലേഷൻ വില്യം ഹാർവി കണ്ടുപിടിക്കുന്നതിനേക്കാൾ എത്രയോ കാലം മുമ്പ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് തമന്യോ രക്തവാഹിന ചതുർവിംശതിരതീത കുല്യാഭിരിവകേത കുല്യാഭിരിവകേതാര രാസ്താഭിർദേഹോഭിവർത്തതി അതേപോലെ ചെടികളിലെ ഗ്രാഫ്റ്റിംഗ് കണ്ടുപിടിച്ചത് നമ്മളാണ് അജാതശാഖാൻ ശിശിരേ ജാതശാഖാൻ ഹിമാഗമേ വർഷാഗമേ തുസുസ്കന്താൻ ദിക്സ്ഥാനമുദ്ദിശ്യ പ്രരോപയേത് നമ്മളാണ് പ്ലാസ്റ്റിക് സർജറി കണ്ടുപിടിച്ചത് ശുശ്രുതൻ മഹർഷി ശുശ്രുത സംഹിതയിൽ എഴുതിയിട്ടുണ്ട് നമ്മളാണ് തുരുമ്പ് പിടിക്കാത്ത ഇരുമ്പ് കണ്ടുപിടിച്ചത് നമ്മളാണ് ഇലക്ട്രിസിറ്റിയും പെട്രോളും ഡീസലും ഇല്ലാതിരുന്ന കാലത്ത് ജിയോളജിക്കലി ഇവാലുവേറ്റ് ചെയ്തിട്ട് അജന്ത ആ ഗുഹകൾ കണ്ടുപിടിച്ച് ഉണ്ടാക്കിയത് നമ്മളാണ് ബി സി അറുന്നൂറിൽ ഇത്രയും നേരിയ നൈലോൺ അല്ല ഇത്രയും നേരിയ പട്ടുണ്ടാക്കിയത് ആർട്ടിഫിഷ്യൽ അല്ല നാച്ചുറൽ പട്ടുണ്ടാക്കിയത് പട്ടുനൂൽ പുഴുക്കളിൽ നിന്ന് നമ്മളുടെ നാട്ടിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലായിരുന്നു എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം പക്ഷേ ലോകം ഇത് അംഗീകരിക്കുന്നില്ല എന്താ കാരണം കുറേ കാരണങ്ങളുണ്ട് പക്ഷേ ഏറ്റവും വലിയൊരു കാരണം ഇതിൻ്റെ അവകാശികൾക്ക് തന്നെ ഇത് അറിഞ്ഞൂടാ ഭാരതീയർക്ക് അറിഞ്ഞൂടാ ഭാരതീയരാ ഇതെല്ലാം കണ്ടുപിടിച്ചതെന്ന് ഭാരതീയർക്കറിയാത്തയിടത്തോളം കാലം പിന്നെ ഇങ്ങനെയാണ് ലോക ജനത കണ്ടുപിടിക്കുക നമ്മുടെ നാട് ഭരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ ശാസ്ത്രം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാത്ത ആളാണ് ശാസ്ത്രം പുറത്തുനിന്ന് തന്നെ വരണമെന്ന് അദ്ദേഹം പല പ്രാവശ്യം ഡിക്ലെയർ ചെയ്തു നമ്മുടെ നാട്ടിൽ കുറേ ത ഫിലോസഫിയും മതവും മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം ധരിച്ചു അതേപോലെ പലരും ധരിക്കുന്നു ഇന്നത്തെ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരും യുക്തിവാദികളും പുരോഗമനവാദികളും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ അതിനെ നഖശികാന്തം എതിർക്കലാണ് പുരോഗമനം എന്ന് ധരിക്കുന്നു കഷ്ടം സ്വന്തം കണ്ടുപിടുത്തങ്ങൾ സ്വന്തം രാഷ്ട്രത്തിൻ്റെ അഭിമാനം സ്വന്തം രാഷ്ട്രത്തിൻ്റെ നന്മകൾ പറയുമ്പോൾ പോലും അതിനെ അവഹേളിക്കുകയും പുച്ഛിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു ജനതയേ ഉള്ളൂ അത് ഭാരതീയരിൽ ചിലരാണ് എല്ലാവരോടും പറയുക ഈ നാട്ടിൽ ശാസ്ത്രം ഉണ്ടായിരുന്നു ലോക ജനത അംഗീകരിക്കാതിരിക്കാൻ കാരണം അവനവൻ തന്നെ അംഗീകരിക്കാത്തതാണ് എന്ന് ഓർമ്മിപ്പിക്കുക ദേശഭക്തി അത് ആവശ്യമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് വേണം മക്കളെ എല്ലാത്തിനും ഭക്തി വേണം അമ്മയോട് നമുക്കുള്ള വികാരമാണ് മാതൃഭക്തി അച്ഛനോട് നമുക്കുള്ള വികാരമാണ് പിതൃഭക്തി നമ്മുടെ മക്കളോട് നമുക്കുള്ള സ്നേഹത്തിനെയാണ് പുത്രഭക്തി എന്ന് വരെ പറയാം നമ്മളുടെ മറ്റു പൗരന്മാരോട് നമുക്കുള്ള ധർമ്മബോധമാണ് അവരോടുള്ള ഭക്തി ആദരവ് ക്ഷേത്രത്തിൽ പോയ വിഗ്രഹത്തോടും നമുക്ക് ഭക്തിയുണ്ട് നമ്മൾ ഇന്നുവരെ കാണാത്ത പല പല ഉജ്വലന്മാരായ നേതാക്കന്മാരുണ്ടായിരുന്നു അവരുടെ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവുന്ന വികാരമാണ് ഭക്തി സ്നേഹം ബഹുമാനം ആദരവ് കടപ്പാട് എല്ലാം അതിനെല്ലാത്തിനെയും ഭക്തി എന്ന് പറയാം നമുക്ക് ജന്മം നൽകി നമ്മളെ വളർത്തി വലുതാക്കിയ അമ്മയെ പോലെ നമുക്ക് ജന്മം നൽകി നമുക്ക് നമ്മളെ വളരാൻ അനുവദിച്ചൊരു രാഷ്ട്രമുണ്ട് ആ രാഷ്ട്രത്തോട് നമുക്ക് തോന്നുന്നതാണ് ഭക്തി പലപ്പോഴും പല യുക്തിവാദികളും പുരോഗമനവാദികളും കമ്മ്യൂണിസ്റ്റുകാരും തന്നെ പറയാറുണ്ട് ദേശഭക്തി അപകടമാണെന്ന് ഓർമ്മിക്കുക ഏത് റഷ്യക്കാരനും റഷ്യയോട് ഭക്തിയുണ്ട് ഏത് ചൈനക്കാരനും ചൈനയോട് ഭക്തിയുണ്ട് ഏത് ക്യൂബക്കാരനും ക്യൂബയോട് ഭക്തിയുണ്ട് പലപ്പോഴും ഇവിടെയുള്ളവർ അന്താരാഷ്ട്രമായ തലത്തിൽ ചിന്തിക്കാനും ഏറ്റവും സങ്കുചിതമായ മനസ്സിൻ്റെ ഉടമകളായി നിന്നുകൊണ്ട് തന്നെ മാനവരാശിയെ മൊത്തം ചിന്തിക്കാനും പറയുന്നവരാണ് ദുഃഖം രണ്ട് തരത്തിലാണ് അവരെല്ലാം പറയുന്നതും പ്രവർത്തിക്കുന്നതും നമുക്കെങ്കിലും ഒന്ന് മാറാൻ ശ്രമിക്കാം ദേശത്തിനോട് നമുക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ടാവണം അതിനെയാണ് ദേശഭക്തി എന്ന് പറയുക ദേശഭക്തി ഉണ്ടാക്കാൻ വേണ്ടി പലതും ചെയ്യുമ്പോഴും അതെല്ലാം കൃത്രിമ രൂപത്തിലാവുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ദേശഭക്തി എന്ന ഫീലിംഗ് കിട്ടാത്തത് ഭാരതം തളരുമ്പോൾ നമ്മളും തളരാറുണ്ട് ഭാരതം വളരുമ്പോൾ നമ്മളും വളരാറുണ്ട് ഭാരതത്തിന് നേട്ടമുണ്ടാകുമ്പോൾ നമുക്ക് നേട്ടമുണ്ടായതാ ഉണ്ടായതായിട്ട് സന്തോഷം തോന്നാറുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഭക്തി ഇവിടെ ഭക്തി ജാതിയുടെയും മതത്തിൻ്റെയും ഇഷത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ദുഃഖകരമായ വസ്തുത അതാണ് ഭാരതീയര് തൈത്തരീയോപനിഷത്തിലും ശ്വേതാശ്വേതരോപനിഷത്തിലും പറയാറുണ്ട് മാതൃദേവോ ഭവ അമ്മ ഈശ്വര തുല്യയായി തീരട്ടെ പിതൃദേവോ ഭവ അച്ഛൻ ഈശ്വര തുല്യനായി തീരട്ടെ ആചാര്യദേവോ ഭവ ആചാര്യൻ ഈശ്വര തുല്യനായി തീരട്ടെ അതിഥി ദേവോ ഭവ അപ്പോയിൻമെൻ്റ് എടുക്കാതെ വീട്ടിലേക്ക് വരുന്നവർ തിഥി നോക്കാതെ വീട്ടിലേക്ക് വരുന്ന അതിഥി ഈശ്വര തുല്യനായി തീരട്ടെ രാഷ്ട്രദേവോ ഭവ എനിക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കിയ എൻ്റെ രാഷ്ട്രം ഈശ്വര തുല്യനായി തീരട്ടെ ഇതായിരിക്കട്ടെ നമ്മുടെ മന്ത്രം നന്മ നിറഞ്ഞ മന്ത്രം ഇതായിരിക്കട്ടെ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെക്കുറിച്ചൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലോകത്തിൽ ധാരാളം വ്യക്തികൾ നൃത്തത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും എല്ലാം എഴുതിയിട്ടുണ്ടാവും ഭാരതത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട് ഏറ്റവും ഉജ്ജ്വലം എന്ന് പറയാവുന്ന ലോകം അംഗീകരിച്ചിരിക്കുന്ന ലൈംഗിക ഗ്രന്ഥം പാൽസ്യമുനിയുടെ മുനിയുടെ കാമശാസ്ത്രമാണ് അൽസ്യായനം മഹർഷിയുടെ കാമശാസ്ത്രമാണ് ഏറ്റവും നല്ല ടോണിക് എന്ന് പറയുന്നത് ചവന മഹർഷി ഉണ്ടാക്കിയ ചവനപ്രാശാണ് അതേപോലെ തന്നെ നാട്യശാസ്ത്രം ഭരതമുനി എഴുതിയതാ ഒരു മുനിയാണ് അദ്ദേഹം പുരുഷനാണ് അദ്ദേഹം അദ്ദേഹത്തിന് നൃത്തം അറിയുമോ അറിഞ്ഞൂടിയോ എന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷേ ഭരതൻ എന്ന വാക്കിന് ഭരതം എന്ന വാക്കിന് ഭാരതം എന്ന വാക്കിന് വലിയൊരു സംഗീതത്തിൻ്റെ സന്ദേശമുണ്ട് അതിഗഹനവും ഉജ്ജ്വലവുമായ സംഗീതത്തിൻ്റെ സന്ദേശം അതിനകത്തുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഭാവ രാഗ താളത്തോടു കൂടിയത് ഭ ഭാവം ര രാഗം ത താളം ഭാവ രാഗ താളത്തോടു കൂടിയ ഭരതമുനിയുടെ നാട്യശാസ്ത്രം അത് അക്ഷരാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഗ്രന്ഥമാണ് നടനത്തെക്കുറിച്ചും നാട്യത്തെക്കുറിച്ചും എല്ലാ വിധത്തിലുള്ള ഡാൻസ് ലോകത്തിലുള്ളത് എല്ലാം ഇതിനകത്ത് പെടുത്താവുന്നതേ ഉള്ളൂ ഇതിൽ പെടാത്തതായിട്ടൊന്നുമില്ല വ്യാസമഹർഷി എഴുതിയതിൽ പെടാത്ത മാനുഷികമായ ഒന്നുമില്ല എന്നൊരു വരിയുണ്ട് വ്യാസോച്ഛിഷ്ടം ജഗത് സർവം നാട്യശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് പറയാം ഭരതോച്ചിഷ്ടം ജഗത് സർവം ഭരതമുനിയുടെ നാട്യശാസ്ത്രം എന്നെങ്കിലും നിങ്ങൾക്ക് വായിക്കാൻ സാധിച്ചാൽ അത്ഭുതം തോന്നും ഒരു മുനി ഒരു മഹർഷി എങ്ങനെയാ ഇത്രയും ഗഹനമായ കാര്യങ്ങൾ എഴുതിയത് എന്ന് നമ്മൾ ധരിക്കുന്നു ശാസ്ത്രജ്ഞന്മാർക്കേ ശാസ്ത്രം പറയാൻ അവകാശമുള്ളൂ തത്വചിന്തകർക്കേ തത്വജ്ഞാനിയാവാൻ അവകാശമുള്ളൂ സംഗീതത്തിൻ്റെ കുലത്തിൽപ്പെട്ട് സംഗീതം പഠിച്ചവനെ സംഗീതം എഴുതാൻ പറ്റുള്ളൂ നാട്യശാസ്ത്രം പഠിച്ചവനെ നാട്യശാസ്ത്രത്തെക്കുറിച്ച് എഴുതാൻ സാധിക്കുള്ളൂ എന്ന് ഭരതമുനിയുടെ കാര്യത്തിൽ അദ്ദേഹം ആരുടെ കീഴെയാണ് പഠിച്ചെന്നുള്ളത് അറിഞ്ഞൂടാ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ലോകത്തിലെ നാട്യശാസ്ത്രത്തിൻ്റെ അവസാനത്തെ വാക്ക് പറയാൻ ഏതെങ്കിലും ഗ്രന്ഥമുണ്ടോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം അർത്ഥശാസ്ത്രം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ അർത്ഥം എക്കണോമിക്സ് എന്നാണ് വെറുതെ അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് എന്ന അർത്ഥം മാത്രമേ അതിനുള്ളൂ പക്ഷേ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം ഉണ്ടാ കൗടില്യൻ മഹർഷിയായിരുന്നില്ല വിക്രമാദിത്യൻ്റെ മന്ത്രിയായിരുന്നു എന്ന് ചിലർ പറയാറുണ്ട് വിക്രമാദിത്യനെ രാജാവാക്കിയ ആളാണ് കൗടില്യൻ അഥവാ ചാണക്യൻ ചണകൻ്റെ മകനായ ചാണക്യൻ അദ്ദേഹം എഴുതിയൊരു അർത്ഥശാസ്ത്രമുണ്ട് എന്നെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഈ ജന്മത്തിൽ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന ഉജ്ജ്വലമായ ഗ്രന്ഥം അതിനകത്ത് ഒരു വാക്ക് പോലും ഒരു വരി പോലും ഒരു പാരഗ്രാഫ് പോലും അനാവശ്യമായിട്ട് കൗടില്യൻ എഴുതിയിട്ടില്ല ഇങ്ങനെ ഒരു ഗ്രന്ഥം എഴുതാൻ സാധിക്കുമോ എന്ന് അത്ഭുതം തോന്നും അതിനെ എഡിറ്റ് ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല ഏതെങ്കിലും വരി വേണ്ട എന്ന് വെച്ച് അടുത്ത വരി എഴുതിക്കൊണ്ട് പോകാനാണ് അയാൾക്ക് ആഗ്രഹമെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും പക്ഷേ അപ്രധാനം എന്ന് പറയാവുന്ന ഒരു വാക്കോ ഒരു വരിയോ അതിനകത്തില്ല ഇങ്ങനെ ഒരു ഗ്രന്ഥം എഴുതാൻ സാധിക്കുമോ എന്ന് പോലും പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട് അങ്ങനെയുള്ള അർത്ഥശാസ്ത്രം ലോകത്തിൻ്റെ എക്കണോമിക്സ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉജ്ജ്വലമായിരിക്കേണ്ടത് ഇപ്പോഴും അവിടേക്ക് എത്തിയിട്ടില്ല ഇപ്പോൾ ലോക ജനത മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്കും ഒരു രാജ്യത്തിനും ഏറ്റവും അനുയോജ്യമായത് ഏതാണോ അതെല്ലാം അതിനകത്തുണ്ട് അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ administrative service Indian administrative service I A S ആണ് പാകിസ്ഥാനിലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ട് പി എ എസ് ആ പി എ എസിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഒരു പേപ്പർ അവർക്കുണ്ട് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം ഭാരതത്തിൽ രചിക്കപ്പെട്ട രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഈ ചണകൻ്റെ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം ഭാരതത്തിൽ ഐ എ എസിൻ്റെ ഭാഗമല്ല മുസ്ലിം രാജ്യമായ പാകിസ്ഥാനിലെ പി എ എസിൻ്റെ ഭാഗമാണ് അത്ഭുതം നമ്മൾ നമ്മുടെ പൈതൃകത്തെ എങ്ങനെ തിരസ്കരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഇങ്ങനെ ഒരു എക്കണോമിക്സ് അർത്ഥശാസ്ത്ര ഗ്രന്ഥം ഭാരതത്തിലുണ്ടെന്ന് പോലും എത്ര എക്കണോമിസ്റ്റിനറിയാം അത്ഭുതമാണ് സത്യത്തിൽ ഏതായാലും അറിയാത്തതിനെക്കുറിച്ച് പറഞ്ഞു ദുഃഖിപ്പിക്കാനല്ല ഞാനിത് പറഞ്ഞത് എങ്കിലും ലോകജനത ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്ന അർത്ഥശാസ്ത്രം ഗ്രന്ഥം പാകിസ്ഥാനിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യാൻ പോകുന്നവർ പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാക്കി മാറ്റിയിട്ടുണ്ട് മാത്രമല്ല ഒരു സാധാരണക്കാരൻ അടുത്ത കാലത്ത് ബോംബെയിൽ അർത്ഥശാസ്ത്രത്തെക്കുറിച്ച് ഒരു സെമിനാർ നടത്തി ഏതാണ്ട് രണ്ടായിരം പ്രതിനിധികൾ പങ്കെടുത്തു അത്രേ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തെക്കുറിച്ചുള്ള ആ സെമിനാറിൽ അതിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ വിദേശത്തു നിന്ന് വന്നവരായിരുന്നു കുറച്ച് പേര് ഇന്ത്യക്കാരും ഭാരതം ഉണരുകയും വളരുകയും ചെയ്യുന്നത് ഭാരതത്തിനകത്താണോ എന്ന് സംശയ ഭാരതത്തിന് പുറത്ത് ഭാരതത്തെക്കുറിച്ചുള്ള വലിയ വളരെ വലിയ അറിവ് ഇന്ന് തുറന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ആൾക്കാർ തയ്യാറായി വരുന്നു ആരോ ഒരാൾ പ്രഭാഷണത്തിൽ പറയുന്ന കേട്ടു വിളക്കിൻ്റെ ചുവട്ടിൽ പ്രകാശം ഉണ്ടാവാറില്ലല്ലോ ബാക്കി സ്ഥലത്തല്ലേ പ്രകാശം ഉണ്ടാവുക അത് തന്നെയാണ് സംഭവിക്കുന്നത് ഈ നാട്ടിൽ എഴുതിയതിനൊന്നിനും ഈ നാട്ടിൽ പ്രകാശമില്ല വിദേശത്താണ് അതിൻ്റെ പ്രകാശം പാകിസ്ഥാൻ അർത്ഥശാസ്ത്രം പഠിപ്പിക്കുന്നു ലോകജനത രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു എക്കണോമിക്സ് എന്ന വിഷയം ആത്മീയമല്ല അത് ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണെങ്കിൽ പോലും ആ ഉജ്ജ്വലമായ ഗ്രന്ഥത്തിനകത്തുള്ള നന്മകൾ ആ വിഷയത്തിൽ പ്രാഗൽഭ്യം നേടിയ വ്യക്തികളെങ്കിലും പഠിച്ച് മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇംഗ്ലീഷിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ ആണ് മലയാളത്തിലും ആണ് അത്ര കോസ്റ്റ്ലിയും അല്ല പക്ഷേ മാസങ്ങളെടുക്കും പഠിച്ചു തീരാൻ എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക അറിയുക മറ്റുള്ളവരെ അറിയിക്കുക ഇൻ്റർനെറ്റിലൂടെ അപ്ലോഡ് ചെയ്യുക പ്രധാന പോയിന്റുകൾ എന്നുമെന്നും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അതിപ്രശസ്തനായ ഒരു പ്രൊഫസറുണ്ട് ഡോക്ടർ രാമൻ സാർ വളരെ ലളിതമായ ജീവിത ജീവിതം മുഴുവനും മാനവരാശിക്ക് ഭാരതീയ പൈതൃകത്തിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് നിരന്തരം യാത്ര പത്തു പേരുള്ള സദസ്സുകളിലും പൈതൃകം പറഞ്ഞു കൊടുക്കും ആയിരം പേരുള്ള സദസ്സിലും അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരുടെ സദസ്സിലും മുസ്ലിം സദസ്സിലും ക്രിസ്ത്യൻ സദസ്സിലും എന്ന് വേണ്ട എവിടെയെല്ലാം അദ്ദേഹത്തിനെ ഏതെങ്കിലും സന്ദേശം കൊടുക്കാൻ വിളിക്കുന്നുവോ അവിടെയെല്ലാം സംസ്കൃതത്തിലെയും വേദത്തിലെയും പുരാണത്തിലെയും എല്ലാം വരികൾ ഉദ്ധരിച്ചുകൊണ്ട് അതേ സാധകത്തോടു കൂടി തന്നെ ഗ്രീക്കിലെയും മെസോപ്പൊട്ടേമിയയിലെയും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ആധുനിക തത്വചിന്തകന്മാർ പറയുന്ന വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഡോക്ടർ രാമൻ സാറ് കാര്യങ്ങൾ പറയാറുണ്ട് ഏറ്റവും ചെറിയ കുട്ടിക്ക് മനസ്സിലാവുന്ന കഥകളും അതിനകത്തുണ്ടാവും ഏറ്റവും ഉജ്ജ്വലനായ ഫിലോസഫർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അറിവും അതിനകത്തുണ്ടാവും ആ ഡോക്ടർ രാമൻ സാറ് എനിക്കൊരു കഥ പറയുകയുണ്ടായി കുട്ടികളുടെ ജയിലിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവമാണ് തമിഴ്നാട്ടിലെ എവിടെയോ ആണ് ആ പത്ത് നാൽപ്പത് കുട്ടികൾ ജയിൽവാസി അനുഭവിക്കുന്ന സ്ഥലത്ത് ചെന്ന് അദ്ദേഹവും സഹപ്രവർത്തകരും ചെന്ന് കുട്ടികളോട് ഓരോരുത്തരോട് ചോദിച്ചു അവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് നിങ്ങൾക്ക് എന്തായി തീരണമെന്നാണ് ആഗ്രഹം എന്ന് ചോദിച്ചു ഓരോ കുട്ടിയും ആദ്യം ഒന്നും പറഞ്ഞില്ല സാറിൻ്റെ സ്നേഹവും സാറിൻ്റെ ആ കുട്ടികളോട് ഉള്ള ബന്ധം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് സാറിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ സാറിനോട് പറഞ്ഞു അത്രേ ഓരോ കുട്ടിയും അവൻ എന്തുകൊണ്ടാണ് ഈ ജയിലിൽ വന്നത് ജുവനൈൽ ഹോമിൽ വന്നത് അത് വരാനുണ്ടായ കാരണം ഇന്ന സ്ഥലത്ത് മോഷണം നടത്തി ഇന്ന സ്ഥലത്ത് പിടിച്ചുപറി നടത്തി ഇന്ന സ്ഥലത്ത് വേറെ എന്തോ നെഗറ്റീവ് ചെയ്തു അതിലൊന്നും ആ കുട്ടിക്ക് കുട്ടികൾക്ക് ഒരു വിഷമവും തോന്നിയില്ല അവർക്ക് വിഷമം തോന്നിയത് അവർ മോഷണം നടത്തുന്ന സമയത്ത് ഒരു സ്ത്രീ കണ്ടുപിടിച്ച് ആ കുട്ടിയെ പിടിച്ചു പോലീസിൽ അതിലാ ദുഃഖം അപ്പോൾ ഒരു സ്ത്രീ കണ്ടുപിടിച്ച് ആ മോഷണ ശ്രമം വിഫലമാക്കി പോലീസിനെ ഏൽപ്പിച്ചു ഇനി ജീവിതത്തിലുള്ള ആഗ്രഹം എന്താ ഇനി മോഷണം നടത്തുമ്പോൾ ആരും കാണാതെ മോഷണം നടത്തണം ഒരു കാരണവശാലും ആരും കാണരുത് പിടിക്കപ്പെടരുത് പോലീസിലകപ്പെടരുത് ജയിലിൽ വരരുത് അങ്ങനെ ഒന്നും സംഭവിക്കാതെ കൊട്ടേഷനിൽ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ മോഷണം നടത്തണം ആ നല്ല രീതിയിൽ മോഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആ കുട്ടിയുടെ മനസ്സിലുള്ളത് അങ്ങനെ ഓരോ കുട്ടിയും ഓരോ ജയിലിൽ കഴിയുന്ന കുട്ടിയും പറഞ്ഞത് അവരവർക്ക് പറ്റിയ അബദ്ധം ഇനിയുള്ള നെഗറ്റീവ് ചെയ്യുന്നതിൽ പറ്റരുതെന്നാണ് രാമൻ സാറും കൂട്ടരും അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു അവർ ചെയ്തതും ചെയ്യുന്നതും ചിന്തിക്കുന്നതും തെറ്റാണെന്നൊന്നും പറഞ്ഞില്ല പകരം രാമൻ സാറ് അടുത്ത ദിവസം മുതൽക്ക് ഒരു കഥകൾ പറഞ്ഞു കൊടുത്തു രാമൻ്റെ കഥ ലക്ഷ്മണൻ്റെ കഥ ഭരതൻ്റെ ഇത് ധ്രുവൻ്റെ കഥ അതേപോലെ പ്രഹ്ലാദൻ്റെ കഥ നചികേതസിൻ്റെ കഥ ഹനുമാൻ്റെ കഥ വിഭീഷണൻ്റെ കഥകൾ കഥകളുടെ പരമ്പരകൾ ഭാഗവതത്തിലും പുരാണത്തിലും ഇതിഹാസത്തിലുമുള്ള കഥകളുടെ പരമ്പരകൾ ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു അത്രയും അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഓരോ കുട്ടിയോടും ചോദിച്ചു നിങ്ങൾക്ക് എന്തായി തീരണമെന്ന ആഗ്രഹം നേരത്തെ അവർ പറയേണ്ടായിരുന്നു മോഷണം നടത്തിയവർ മോഷ്ടാക്കളാകണമെന്ന ആഗ്രഹം ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ആര് കാണാത്ത വിധത്തിൽ മോഷണം ചെയ്ത് ധാരാളം സമ്പത്തുണ്ടാക്കണം പക്ഷേ ദിവസങ്ങൾ കഥകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഓരോ കുട്ടിയോടും ചോദിച്ചു നിങ്ങൾക്ക് എന്തായി തീരണം അത്ഭുതകരമായി ഒരു കുട്ടി പോലും നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയോ അതിനെ മോഡിഫൈ ചെയ്ത് പറയുകയോ ചെയ്തില്ല പകരം ഓരോ കുട്ടിയും പറഞ്ഞത് പ്രഹ്ലാദനാവണം ചിലർക്ക് നചികേതസ് ആവണം ചിലർക്ക് ധ്രുവനെ പോലെ ആവണം ചിലർക്ക് ഹനുമാനെ പോലെ ആകണം ഇതായിരുന്നു ഓരോ കുട്ടിയും പറഞ്ഞത് ഈ കഥ വലിയൊരു സന്ദേശം നമുക്ക് നൽകുന്നു ഫിലോസഫിയുടെ സന്ദേശമല്ല ജീവിത സന്ദേശം എന്താ അതിനകത്തുള്ള ജീവിത സന്ദേശം പണ്ട് ഭാരതത്തിൽ ഓരോ കുട്ടിയും അമ്മൂമ്മയുടെ അടുത്തുനിന്നോ അമ്മയുടെ അടുത്തുനിന്നോ കഥകൾ കേട്ടാ വളരുക ആ കഥയിലൂടെ ലഭിച്ച ധാർമ്മിക ബോധം അവനിലുണ്ടായിരുന്നു നമ്മൾ വളരുമ്പോൾ നമ്മൾ നമ്മുടെ അമ്മയുടെ അടുത്ത് നിന്ന് കഥകൾ കേട്ടിട്ടില്ല പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്കും കഥകൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല കഥകൾ പറഞ്ഞു കൊടുത്ത് സമയം വേസ്റ്റ് ചെയ്യിക്കേണ്ട എന്ന് നമ്മൾ ബുദ്ധിപരമായൊരു തീരുമാനം യുക്തിരഹിതമായിട്ടെടുത്തു എന്താ നഷ്ടപ്പെടുന്നത് കുട്ടികളിൽ ധർമ്മബോധം നഷ്ടപ്പെട്ടു കുട്ടികൾക്ക് ധർമ്മബോധം ധർമ്മബോധത്തിൻ്റെ അതേ വരിയിലൂടെ കൊടുത്താൽ അവരെടുക്കില്ല അവർക്ക് ധർമ്മബോധം കൊടുക്കാൻ കഥകളാണ് വേണ്ടത് ആ കഥകൾ എപ്പോഴാണോ അവർക്ക് ലഭിച്ചത് അവരുടെ മനസ്സ് അവരുടെ മസ്തിഷ്കം ഇത് രണ്ടും വികസിച്ചു ആ വികാസമാണ് ധർമ്മബോധം അകത്തും കഥ പതുക്കെ മറക്കാനും അവർക്ക് ഒരു പക്ഷേ അവസരം പിന്നീടുണ്ടാക്കിയേക്കാം ആ ധർമ്മബോധം രക്തത്തിൽ അലിഞ്ഞു ചേർന്നു കഥകൾ മസ്തിഷ്കത്തിൽ മാത്രം തങ്ങി നിൽക്കുന്നു ആ ധർമ്മബോധമാണ് അവരെയെല്ലാം അവരാക്കി മാറ്റേണ്ടത് അതുകൊണ്ട് തന്നെ മക്കൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക സാധിക്കുന്നത്രയും ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് കഥ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അവരുടെ അതിൻ്റെ അകത്തുള്ള സന്ദേശം എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മക്കൾ എവിടെ ചെന്ന് പോയ എവിടെ ചെന്ന് വീണാലും എവിടെ എങ്ങനെയായി തീർന്നാലും അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമാണ് നമ്മൾ മക്കൾക്ക് ജന്മം നൽകാൻ മാത്രം അവകാശപ്പെട്ടവരല്ല അവരെ മനുഷ്യരാക്കി മാറ്റാനും കൂടി ബാധ്യതയുള്ളവരാണ് അതുകൊണ്ട് ഓർമ്മിക്കുക മക്കളിൽ ധർമ്മബോധം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ ജന്മം നൽകിയത് വ്യർത്ഥമാണ് മക്കൾക്ക് നെഗറ്റീവുകളാണ് വളരുന്നതെങ്കിൽ അവരെ എന്നെങ്കിലും നിങ്ങൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് തിരിച്ച് നിങ്ങളോട് ചോദിക്കാൻ അവകാശമുണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ എന്നെ ഈ ഭൂമിയിലേക്ക് അമ്മയും അച്ഛനും കൊണ്ടുവന്നത് പിന്നെ എന്തിനെന്നെ ശപിക്കണം എനിക്ക് തരേണ്ട ഒരു നന്മയും തന്നിട്ടില്ല എന്നെ മനുഷ്യനാക്കി ജനിപ്പിച്ചേ ഉള്ളൂ മനുഷ്യനാക്കി വളർത്തിയില്ല ചിന്തിക്കുക ഇനിയും അവർക്ക് പലതും ചോദിക്കാൻ സാധ്യതയുണ്ട് അവകാശമുണ്ട് അവർ ചോദിക്കാൻ സാധ്യതയുണ്ട് അവർക്ക് ചോദിക്കാൻ അവകാശമുണ്ട് കാരണം നമ്മൾ അവരെ ശാരീരികമായിട്ട് വളർത്തി ഒരു പക്ഷേ നല്ല പുസ്തകങ്ങൾ വായിച്ച് കേൾപ്പിച്ചും നല്ല സ്കൂളിൽ പഠിപ്പിച്ചും ബുദ്ധിപരമായിട്ടും വളർത്തി കാണും ധാർമ്മികമായിട്ട് വളർത്തിയിട്ടില്ല ധാർമ്മികമായി വളർത്താൻ ധാർമ്മികമായ ചിന്താധാരയിലൂടെ തന്നെ പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതാവട്ടെ നമ്മളുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്നും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു സിനിമയിലൊരു പാട്ടുണ്ട് അറിയാതെ നീ ആദിയിലേക്ക് ഒഴുകും കേട്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും യേശുദാസ് പാടിയതാണെന്ന് തോന്നുന്നു ഒരു തരത്തിൽ ശരിയാണത് വ്യാസനോ ശ്രീശുഖ ബ്രഹ്മർഷിയോ ഒറ്റ ഒരിക്കൽ പറയേണ്ടായി എത്രേ ഇപ്പം ഇല്ല ഇവിടെ ഇവിടെ ഉള്ളതെല്ലാം പണ്ടും ഉണ്ടായിരുന്നു അതിൻ്റെ വലിപ്പ ചെറുപ്പം മാത്രമേ വ്യത്യാസമുള്ളൂ ഏത് രീതിയിൽ നമ്മൾ പറയാറുണ്ട് തേങ്ങ ഈ തെങ്ങിലും തേങ്ങയാണ് ആ തെങ്ങിൽ തേങ്ങയുണ്ട് ഈ തെങ്ങിലെ തേങ്ങ ചെറുതാണ് ആ തെങ്ങിലേത് വലുതാണ് വലിപ്പ ചെറുപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും നല്ല ചെന്തെങ്ങിൻ്റെ വെള്ളത്തിന് മധുരം ഉണ്ടാവും പക്ഷേ മറ്റേ തെങ്ങിൻ്റെ വെള്ളത്തിന് അത്ര മധുരം ഉണ്ടാവില്ല പക്ഷേ തെങ്ങിൻ്റെ വെള്ളത്തിന് നളികരത്തിൻ്റെ വെള്ളത്തിന് എല്ലാത്തിനും മധുരം ഉണ്ടാവും അപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും ഈ ലോകത്തിലുള്ളതെല്ലാം ഇവിടെ ഉണ്ട് പക്ഷേ ചിലതെല്ലാം ഈ ലോകത്തിലുള്ളത് നമ്മൾ നന്മയുടെ രീതിയിൽ എടുത്തില്ലെങ്കിൽ തിന്മ നിറഞ്ഞത് പരിധിക്കപ്പുറം കാലം നിലനിൽക്കില്ല അത് പ്രകൃതി തന്നെ അതിനെ വൈപ്പ് ഔട്ട് ചെയ്യും നശിപ്പിക്കും അതുകൊണ്ട് തന്നെ നോക്കുക തിന്മ നിറഞ്ഞ പലതും പോലീസിൽ പിടിക്കപ്പെടുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ പിടിക്കപ്പെടുന്നുണ്ട് ശിക്ഷിക്കപ്പെടുന്നുണ്ട് ചിലരെ മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നുണ്ട് തൂ തൂക്കിക്കൊല്ലുന്നുണ്ട് വെടിവെച്ച് കൊല്ലുന്നുണ്ട് എന്താ കാരണം തിന്മ നിറഞ്ഞത് പരിധിക്കപ്പുറം വളരാൻ പ്രകൃതി അനുവദിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതേപോലെ കള്ളത്തരം ചെയ്ത പലരെയും പോലീസ് പിടിച്ച് അവസാനം അയാൾ ദുഃഖകരമായ മരണം വരിക്കുന്ന കാര്യം കാണാം കുറേ രാഷ്ട്രീയക്കാർ ഇതിന് അപവാദമുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അവർക്ക് മദ്യം എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടല്ലോ എത്ര കോടി രൂപ സമ്പാദിച്ചാലും അതുകൊണ്ട് ഓർമ്മിക്കുക അറിയാതെ നീ ആദിയിലേക്ക് ഒഴുകും ആദിയിൽ നന്മയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ആ നന്മയിലേക്ക് മനുഷ്യൻ ഒഴുകിക്കൊണ്ടേയിരിക്കും ആദ്യ നന്മയാണ് സൂര്യൻ ഉദിക്കുന്നത് എന്തൊരു രസമാണ് അപ്പോൾ സൂര്യൻ ഭൂമിയിൽ കാണാൻ തുടങ്ങുന്ന ആ കാഴ്ചയുടെ ആദിയാണ് ഉദയം നിഷ്കളങ്കമായൊരു കുട്ടിയെ നോക്കുക എത്ര രസമാണ് കുട്ടിയെ കാണാൻ ആദി നന്മ നിറഞ്ഞതാണ് തുടക്കം മനുഷ്യന്റെ തുടക്കം നന്മ നിറഞ്ഞതാ ഒരു പൂ വിരിയുന്നത് നോക്കുക ആ പൂവിൻ്റെ ആരംഭമാണത് എന്തൊരു ഭംഗിയാണ് അതിന് അതേപോലെ സുപ്രഭാതത്തിൽ ദിവസത്തിൻ്റെ ആരംഭമാണ് സുപ്രഭാതം എത്ര പക്ഷികളാണ് ശബ്ദിക്കുന്നത് അതേപോലെ ചെറിയ കണ്ണിമാങ്ങയെ കാണാൻ എന്തു ഭംഗിയാണ് അതേപോലെ കുരുന്ന് ചെടികളെ കാണാൻ എത്ര ഭംഗിയാണ് പലതിൻ്റെയും ആദി ആരംഭം അസാധാരണമാം വിധം ഭംഗിയുള്ളതാണ് നന്മ നിറഞ്ഞതാണ് ആ ഭംഗിയും നന്മയും എന്നുമെന്നും ഉണ്ടാക്കാനുള്ള യജ്ഞത്തിലാണ് ലോകം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ആ പാട്ടിൽ പറയുന്നത് അറിയാതെ നീ ആദിയിലേക്ക് ഒഴുകും ഞാനൊന്ന് തിരുത്തി പറയട്ടെ അറിയാതെ നീ ആദിയിലേക്ക് ഒഴുകണം അവിടെ നമുക്ക് അതിമഹത്തായ നന്മകൾ ഉണ്ടെങ്കിൽ അറിഞ്ഞ് ഒഴുകിയാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമുക്ക് നന്മയിലേക്ക് തിരിയാം എവിടെയാണെങ്കിലും നന്മകളിലേക്ക് തിരിയാൻ നമുക്ക് സാധിക്കട്ടെ ആ പാട്ടും പല പാട്ടുകളും കേൾക്കുമ്പോഴും നമുക്ക് നന്മയുടേതായ ചിന്തയിലേക്ക് പോകാൻ ഒരു അവസരമാണത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പലർക്കും നല്ല ക്ഷീണം ഉണ്ടാവാറുണ്ട് ഡോക്ടറുടെ അടുത്ത് പോയാൽ ഡോക്ടർ പറയും അനീമിയാണെന്ന് പറയും അതിൻ്റെ ഡോക്ടർ അയൺ ടാബ്ലറ്റ് എഴുതി തരികയും ചെയ്യും നമ്മൾ അയൺ ടാബ്ലറ്റ് മേടിച്ച് കഴിക്കും വിലക്കുറഞ്ഞ അയൺ ടാബ്ലറ്റിൽ നിന്ന് അയൺ ശരീരം എടുക്കില്ല വളരെ വില കൂടിയ ക്യാപ്സ്യൂളിൽ അയൺ പൗഡറാണ് അതിൽ മൾട്ടി വിറ്റാമിൻസും കൂടി ചേർത്തിട്ടുണ്ടാവും അപ്പോൾ multi vitamin tablet with iron അത് ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനീമിയ മാറും കുറേ കഴിച്ചു കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയി ചോദിക്കാം ഇനി ഞാൻ അയൺ ടാബ്ലറ്റ് കഴിക്കണം തുടരണോ മിക്കവാറും ഡോക്ടർമാർ പറയും അയൺ ടാബ്ലറ്റ് ഒരു മരുന്നായിട്ട് കഴിക്കേണ്ട അതൊരു ഭക്ഷണ പദാർത്ഥം പോലെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കഴിച്ചോളൂ ഭക്ഷണത്തിൻ്റെ ഭാഗമായി കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയൺ ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങിയാൽ കുറേ കാലം കഴിഞ്ഞ് വീണ്ടും അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അയേൺ ടാബ്ലറ്റ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണം പോലെ കഴിച്ചോളാം എന്ന് പറയുന്നതിൻ്റെ കോൺവേഴ്സ് തിയർ നോക്കുക ഭക്ഷണത്തിൽ അയേൺ വളരെ കൂടുതലുള്ളത് ഭക്ഷണമായിട്ട് കഴിച്ചാൽ എങ്ങനെയായിരിക്കുക അത് മരുന്ന് പോലെയായിരിക്കും പണ്ട് കേരളത്തിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ ഇരുമ്പ് ചീനച്ചട്ടിയിൽ മെഴുക്കുരട്ടി ഉണ്ടാക്കി കഴിക്കുക ആ മെഴുക്കുരട്ടി കറുത്തിരിക്കും കറുത്തിരുന്നാലും ആ മെഴുക്കുരട്ടി കഴിച്ചാൽ ശരിക്കും പോളിഫീനോൾ എന്ന കോമ്പൗണ്ടും അയണും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു കോംപ്ലക്സ് ഉണ്ടായിട്ട് അത് കറക്കുന്നത് ആപ്പിൾ മുറിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അത് ചില ചില ആപ്പിൾ നല്ലോണം പെട്ടെന്ന് ബ്രൗൺ ആവും പിന്നെ ബ്ലാക്ക് ആവും ബ്ലാക്കിലേക്ക് പോകും കാരണം അയേണും പോളിഫീനോളും തമ്മിൽ ചേരുന്നതാണ് ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ചീനച്ചട്ടിയിലും മെഴുക്കുരട്ടി ഉണ്ടാക്കുമ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയിലും മെഴുക്കുരട്ടി ഉണ്ടാക്കുമ്പോഴും സംഭവിക്കുന്നത് പക്ഷേ നമ്മൾ ആ മെഴുക്കുരട്ടി ആഴ്ചയിൽ ഒരിക്കൽ കഴിച്ചാൽ ഒരാഴ്ചത്തേക്ക് ആവശ്യമായിട്ടുള്ള അയൺ അതിനകത്തുനിന്ന് കിട്ടും പക്ഷെ അത് ഭക്ഷണത്തിൻ്റെ ഭാഗമാണ് മരുന്നിൻ്റെ ഭാഗമല്ല നമ്മുടെ വീടുകളിൽ ഭക്ഷണത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ജീവിതത്തിലെ തളർച്ചയുടെ കാര്യത്തിൽ വലിയ വലിയ മാറ്റം ഉണ്ടാവും ഉറപ്പാ ഇൻറ്റേർണലി റെവല്യൂഷണറി ചേഞ്ച് ഉണ്ടാവണം എക്സ്റ്റേണലി എവല്യൂഷണറി ചേഞ്ച് ഉണ്ടാവണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പൈതൃക ഭക്ഷണത്തിലേക്ക് പോകാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട അനുഭവിക്കുന്ന ഒത്തിരി രോഗങ്ങൾ ഇല്ലാതെയാക്കാൻ സാധിക്കും ശനിയാഴ്ച ദിവസം ശനിയാഴ്ച തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ശനിയാഴ്ച സാധിക്കില്ലെങ്കിൽ വേറൊരു ദിവസം എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ദിവസം ആണെങ്കിൽ നമുക്കത് ഓർമ്മയിൽ നിൽക്കും എന്ന് പറയാൻ വേണ്ടി മാത്രം ശനിയാഴ്ച പറഞ്ഞു എന്നേ ഉള്ളൂ എങ്കിലും ശനിയും ഇരുമ്പുമായിട്ട് ബന്ധമുണ്ട് ശനിയും എള്ളെണ്ണയുമായിട്ട് ബന്ധമുണ്ട് ശനിയും എള്ളുമായിട്ട് ബന്ധമുണ്ട് ശനിയും കറുപ്പുമായിട്ട് ബന്ധമുണ്ട് ശനിയും ശാസ്താവുമായിട്ട് ബന്ധമുണ്ട് ശനിയും ശിവനുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ട് അനീമിയ ഇല്ലാതിരിക്കാൻ ശനിയാഴ്ച ദിവസം നിങ്ങൾ ചീനച്ചട്ടിയിൽ ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കി കഴിച്ചാൽ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പുറം വേദന മുട്ടുവേദന ശരീരവേദന തളർച്ച തലവേദന കുറേ അധികം കുറയ്ക്കാൻ സാധിക്കും അത് അയൺ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാകുന്നത് എങ്കിൽ അത് ജീവിതത്തിൽ പകർത്തുമെന്ന് പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് തലയ്ക്ക് മുകളിൽ കിടക്കുന്ന ഫാൻ നിരന്തരം കറങ്ങാറുണ്ട് ആ ഫാനിനോട് നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എത്ര എത്ര പ്രാവശ്യം കറങ്ങിയെന്ന് നിങ്ങളെന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് എത്ര പ്രാവശ്യം കറങ്ങിയെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്താ കാരണം എന്നറിയോ നമുക്കറിയാം നമ്മൾ ആ ഫാൻ മുകളിൽ വെച്ചിരിക്കുന്നത് കറക്കാൻ വേണ്ടിയാണ് കറങ്ങാൻ വേണ്ടിയാണ് നമുക്ക് കാറ്റ് കിട്ടാൻ വേണ്ടിയാണ് ശരിക്കും ആ ഫാൻ കറങ്ങുന്നത് നമുക്ക് കാറ്റ് തരാൻ വേണ്ടിയാണോ അല്ല പിന്നെ എന്തുകൊണ്ട് എന്തിനു വേണ്ടിയാണ് ഫാൻ കറങ്ങുന്നത് ഒന്നിനു വേണ്ടിയല്ല ഫാൻ കറങ്ങുന്നത് അതിനകത്തൂടെ കറണ്ട് പോകുമ്പോൾ മാഗ്നറ്റിക് വേവ്സ് സ്പ്ലിറ്റ് ആവുമ്പോൾ ഇന്നൊരു റിവേഴ്സ് ഡൈനാമോയുടെ തിയറി ഉണ്ട് അതിങ്ങനെ കറങ്ങാം ആ കറങ്ങുന്ന സാധനത്തിൽ ചെരിച്ച മൂന്ന് നാല് ബ്ലേഡ് വെച്ച് കൊടുത്തപ്പോൾ ആ കറക്കത്തിൻ്റെ കൂട്ടത്തിൽ കാറ്റ് നമുക്ക് ഏൽക്കുന്നു എന്ന് മാത്രം അപ്പോൾ ആ കറ ആ ഫാൻ ഒരിക്കലും ചിന്തിക്കണില്ല ഞാൻ എത്ര പ്രാവശ്യം കറങ്ങുന്നു എന്തിന് കറങ്ങുന്നു എന്നൊന്നും ഒരു പക്ഷേ ഈ ലോകത്തിലെ ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം അതേപോലെ കറങ്ങിക്കൊണ്ടിരിക്കുക ഒരു മത്സ്യവും ചിന്തിക്കണില്ല ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്ന് ഒരു പശുവും ചിന്തിക്കണില്ല ഞാൻ എന്തിനു വേണ്ടിയാ ജീവിക്കുന്നതെന്ന് ഒരു മാവും ചിന്തിക്കണില്ല ഞാൻ എന്തിനു വേണ്ടിയാണ് മാങ്ങ ഉണ്ടാക്കുന്നത് അഥവാ ജീവിക്കുന്നതെന്ന് മനുഷ്യൻ മാത്രമാണ് ചിന്തിക്കേണ്ടത് ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് മനുഷ്യരും പലരും ചിന്തിക്കാറില്ല എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് അവർ ജീവിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നു എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓ അങ്ങനെയൊന്നുമില്ല ഞാൻ ജീവിക്കുന്നു ഭൂമിയിൽ വന്നില്ലേ അതുകൊണ്ട് ജീവിക്കുന്നു എന്ന് മാത്രം പറയും പക്ഷേ നമുക്ക് മാത്രം ഈശ്വരൻ വലിയൊരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട് ഭാഗവതത്തിൽ ഒരു വരിയുണ്ട് സൃഷ്ടുവാ പുരാനി വിവിധാന്യജയ ആത്മശക്തിയ വൃക്ഷാൻ ശരീൻ ശിരാൻ ഗഗദംശദംഷ്ടമത്സ്യാൻ തിഷ്ടൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോക ധിഷണം മുതമാവദേവ സ്ഥൈ സ്ഥൈരതുഷ്ടഹൃദയ എന്നും ചിലപ്പോൾ പറയാറുണ്ട് അപ്പോൾ ഏതായാലും ഉത്തരം ഒന്ന് തന്നെയാണ് ഒരു തരത്തിലും ജീവിതത്തിൽ അവനവൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുക എന്നല്ല മറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും അടിസ്ഥാന തത്വം എന്താ എന്തിനു വേണ്ടി ഈ പ്രപഞ്ചം നിലകൊള്ളുന്നു അതിൻ്റെ ആധാരം എന്താ അതിൻ്റെ ശക്തി സ്രോതസ് എന്താ ഇതെല്ലാം ചിന്തിക്കാൻ സാധിക്കുന്നത് മനുഷ്യന് മാത്ര മനുഷ്യന് മാത്രമാണ് എല്ലാത്തിൻ്റെയും ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ചിന്തിക്കാൻ സാധിക്കുക മറ്റു പലതിനും സാധിക്കില്ല ഒരല്പ അല്പം ഒരു പക്ഷേ ഭൂതകാലം ചില നായിക്കോ പശുവിനോ സാധിച്ചു എന്ന് വരും ബാക്കി ഒന്നിനും ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ചിന്തിക്കാൻ സാധ്യമല്ല മനുഷ്യന് മാത്രം അത് സാധിക്കും അതുകൊണ്ട് തന്നെ ഭൂതകാലത്ത് നിന്ന് ആവേശമെടുക്കാനും വർത്തമാനകാലം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനും ഭാവി കാലത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണമെന്ന് കണക്കുകൂട്ടാനും മനുഷ്യന് സാധിക്കും അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുമ്പോഴും ഫാൻ കറങ്ങുന്ന മാതിരി മെക്കാനിക്കലി പ്രോ സ്റ്റീരിയോ ടൈപ്പായിട്ട് ചെയ്യാതിരിക്കുക അതിൻ്റെ വരും വരായികകളെല്ലാം അറിയാം എല്ലാ നന്മ തിന്മകളും അറിഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ കേൾക്കുന്ന ഓരോ വരിയും കാണുന്ന ഓരോ ദൃശ്യവും അതുപോലെ ചർച്ച ചെയ്യുന്ന ഓരോ വാക്കും ചിന്തിക്കുന്ന ഓരോ കാര്യവും നന്മയിലേക്ക് എത്തിക്കുന്നതാകണം ഈ പ്രപഞ്ചം നമ്മളെ സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടി മാത്രമല്ല പലർക്കും വേണ്ടിയാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ സാധ്യമല്ല എങ്കിലും ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ കുറേയൊക്കെ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും കുറേയെല്ലാം സന്തോഷിക്കാൻ ഉതകുന്നത് ആയിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ആ നന്മ നമ്മളിൽ ഉണ്ടാവണം ഉണ്ടാക്കാൻ ശ്രമിക്കണം ഏറ്റവും കുറഞ്ഞത് തിന്മ ഉണ്ടാകാതിരിക്കാനെങ്കിലും ശ്രമിക്കണം തിന്മയില്ലാതെയാക്കാൻ ശ്രമിച്ചാൽ ഓട്ടോമാറ്റിക്കലി ആ ഭാഗത്ത് നന്മ കുറേയൊക്കെ ഉണ്ടാവും എത്ര ഉണ്ടാക്കാൻ സാധിച്ചോ അത്രയും നന്മ നമ്മളിൽ ഉണ്ടാകണം നമ്മളുടെ നന്മ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും തോറും കൂടും അറിവ് മാതിരിയാണ് നമ്മൾ എത്രത്തോളം അറിവ് നേടി മറ്റുള്ളവർക്ക് കൊടുക്കുന്നോ നമ്മുടെ അറിവ് കൂടിക്കൊണ്ടിരിക്കും കിണറ്റിലെ വെള്ളം മാരി എത്ര വെള്ളം എടുക്കുന്നോ അത്രയും ഉറവ് വരും വെള്ളം എടുത്തില്ലെങ്കിൽ ആ ഉള്ള വെള്ളം ഉണ്ടാവും അത് വേനലാവുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും കിണറ്റിലെ വെള്ളം എടുക്കാതിരുന്നാൽ ആ വെള്ളം അവിടെ കാലാകാലം എന്നുള്ള ധാരണ തെറ്റാം അതുകൊണ്ട് നന്മ നമ്മളിൽ മാത്രം ഒതുങ്ങിക്കൂടിയാൽ പോരാ മറ്റുള്ളവർക്ക് കൊടുക്കാനും സാധിക്കണം അങ്ങനെയാവട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയുടെ ആരംഭം എല്ലാ കാര്യങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു മാർഗവും ഉണ്ടാവണം എല്ലാ കാര്യങ്ങളിലും നന്മയുണ്ടാവണം ആ നന്മ നമുക്ക് മാത്രമുള്ളതല്ല മറ്റുള്ളവർക്കും കൂടിയുള്ളതാണ് ഇതാണ് തേൻതുള്ളികളിലെ സന്ദേശം ഒരു മണിക്കൂർ നിങ്ങൾ തേൻതുള്ളികൾ ശ്രവിച്ചു ഇതിനകത്ത് ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ ഈ ഒരു മണിക്കൂർ സന്ദേശം വളരെ ഉജ്ജ്വലമായി നമ്മളെല്ലാവരും മാറേണ്ടവരാണ് അകത്ത് നമ്മളുടെ മാറ്റം എന്നും റവല്യൂഷണറി ആയിരിക്കണം വിപ്ലവാത്മകമായ മാറ്റം അകത്തുണ്ടാവണം പുറത്ത് എവല്യൂഷണറി ചേഞ്ച് ഉണ്ടാവണം പരിണാമ ആത്മകമായ ചേഞ്ച് പുറത്തുണ്ടാവണം അകത്ത് വയലൻ്റ് ചേഞ്ച് ഉണ്ടാവണം പുറത്ത് സൈലൻ്റ് ചേഞ്ച് ഉണ്ടാവണം മറിച്ചായാൽ അത് ടെമ്പററി ആവും ഞാനിപ്പോൾ പറഞ്ഞ മാതിരി ആയാൽ കുറേയൊക്കെ പെർമനൻ്റ് ആവും ആ ചേഞ്ച് നമ്മളുടെ ജീവിതം നന്മ നിറഞ്ഞതാക്കട്ടെ ഏതാണ്ട് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് ദിവസമാണ് നമ്മൾ ഈ ജന്മത്തിൽ ജീവിക്കുക ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് ഓരോ ദിവസവും ഏതാണ്ട് ഇരുപത്തി മൂവായിരത്തി എൺപത് പ്രാവശ്യം നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട് ഓരോ ശ്വാസോച്ഛ്വാസം കഴിയുമ്പോഴും നമ്മൾ ശ്മശാനത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഇഹലോകവാസം വെടിയും അത് ഉറപ്പാണ് അതിനു മുമ്പ് നമ്മൾ നമ്മളുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം നന്മ വരുത്താനും നന്മ വരാനും വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്രകാരം ഉജ്ജ്വലമായ ഒരു സന്ദേശം നിങ്ങൾ കേട്ടു Indian institute of scientific heritage ഇന്ത്യയാണ് ഇനിയും അത് തുടരും ഒരു പത്ത് മണിക്കൂറുള്ള സി ഡിയാണ് നിങ്ങൾ കേൾക്കുന്നത് അതുകൊണ്ട് ഇതിൽ ഒരു മണിക്കൂർ മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇതൊരു ഇൻ്റർവെല്ല് മാതിരി ഇപ്പോൾ നിർത്തുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ട് രണ്ടാമത്തെ മണിക്കൂർ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും